السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട അലവി ദാരിമിയുടെ അതിബൃഹത്തായ പ്രസംഗം നടത്താനിരിക്കുകയാണ് അതിന്റെ മുമ്പ് ഈ നാട്ടിൽ ഇതിന്റെ മുമ്പ് നാം ഒരു പരിപാടി വെച്ചിരുന്നു അതിന് മറുപടി എന്ന നിലക്ക് ഒരു സക്കാഫിയെ കൊണ്ടുവന്നിട്ട് അവരുടെ ഹെഡിങ് തന്നെ കുപ്രചരണങ്ങൾക്ക് മറുപടി എന്നായിരുന്നു അവിടെ പരിപാടി കേട്ടവർക്കും ബോധ്യമായി അവരിൽ നിന്നുള്ളവർക്ക് തന്നെ ബോധ്യമായി ഒരു മറുപടി പോലും കിട്ടിയില്ലല്ലോ എന്ന് ഇവിടെ അലബി താരമി അന്ന് ക്ലിപ്പിംഗ് സഹിതം തെളിവ് സഹിതം ഉദ്ധരിച്ച ഒന്നിന് പോലും ഒരു മറുപടി പറയാൻ കഴിയാതെ വിഷമകരമായ അവസ്ഥയിൽ അവരുടെ നേതാവിനെ സ്വാമിജിമാര് പൊക്കിപ്പറയുന്ന കുറെ ചരിത്രങ്ങൾ അങ്ങ് പോയി എന്നല്ലാതെ പുള്ളാവൂരിലെ ചെറുചെറുക്കുള്ള എസ് കെ എസ് എഫ് എഫിന്റെ കുട്ടികളെ വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞ് നടത്തിയ പരിപാടിയിൽ ഞങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി കരയാൻ കഴിയാതെ ദൗർബല്യകരമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇനി വാ മുജീബൈസി വ്യക്തമായി വെല്ലുവിളിച്ചല്ലോ നിങ്ങൾ പറഞ്ഞ ഹറാമാണ് എന്ന വിഷയത്തെക്കുറിച്ച് സംവാദത്തിനുണ്ടെങ്കിൽ കിതാബ് അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരുമായി സംവാദിക്കാനുണ്ടെങ്കിൽ പുള്ളാവൂരിലെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെന്ന നിലക്ക് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഹറാമാണെന്ന് തെളിയിക്കാനുള്ള പണ്ഡിതോചിതമായ കിതാബ് നിരത്തിയിട്ടുള്ളൊരു സംവാദത്തിലുണ്ടെങ്കിൽ കത്ത് കൈമാറണമെന്ന് പുള്ളാവൂർ ശാഖ S K S S F committee തയ്യാറാണ് എന്ന് വളരെ ആധികാരികമായിക്കൊണ്ട് ഞങ്ങൾ പറയുകയാണ് പണ്ഡിതന്മാരോട് കൂടി ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഹറാമാണ് എന്ന് നിങ്ങൾ പിന്നത്തെ പരിപാടിയിൽ എന്റെ ഹറാമിനെ കുറിച്ച് മിണ്ടാതിരുന്നത് ഷംസുലുലമായി തങ്ങളുടെ ഫത്വയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങൾ പറഞ്ഞു ഷംസുലുലമ പ്രസംഗിക്കുന്നവരോട് മിണ്ടാതിലായിരുന്നു എന്ന് എന്നാൽ ഇപ്പോഴും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നടക്കാവ് പള്ളിയിൽ ഷംസുലുലമ അനുമതി കൊടുത്തത് കൊണ്ടാണ് ഇപ്പം പ്രസംഗിക്കുന്നത് ഷംസുലുലമ മിണ്ടാതിരുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞത് കള്ളത്തരം പ്രചരിപ്പിക്കരുത് പിന്നെ പുള്ളാവൂരിലെ എസ് കെ എസ് എസ് എഫിന്റെ ചുറുചുറുക്കുള്ള ദീനി ദൈവത്തിൽ ഇറങ്ങുന്നതിന് ചുറുചുറുക്കുള്ള പ്രവർത്തകന്മാർ ദീനി ദൈവത്തിൽ ഇറങ്ങുന്നതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾ പറഞ്ഞത് എന്താ S K S F F ആണ് ഇവിടെ മഹല്ലത്തിൽ വിഭിന്നത ഉണ്ടാക്കിയത് എന്ന് ആധികാരികമായി പറയട്ടെ ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പതിനൊന്നിലാണ് പോൽ പുള്ളാവൂരിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ചേളാരി വിദ്യാഭ്യാസ ബോർഡിന്റെ ബോർഡ് പ്രദർശിപ്പിച്ച അന്നു മുതലാണ് പോൽ തുടങ്ങുന്നത് കേട്ടോ ഒളിഞ്ഞിരുന്നവർ കേട്ടോ പരസ്യമായിരിക്കുന്നവർ കേട്ടോ ആരുണ്ടെങ്കിലും കേട്ടോ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഷാജഹാൻ ദിയാലി എന്ന ഒരു മഹാപണ്ഡിതൻ അങ്ങനെ തന്നെ ഞങ്ങൾ പറയുന്നത് മഹാപണ്ഡിതൻ എന്ന് ഞാൻ ആ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വിഷയം മനസ്സിലാകും ഈ മദ്രസയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദ് ആ ഉസ്താദ് സമസ്ത കേരള ജമ്മിയത്തിലുലമയുടെ ആളായത് കൊണ്ട് നിങ്ങൾ പരിശുദ്ധമായ റമലാനിന്റെ ഇരുപത്തി ഒൻപതാം രാവിന്റെ അന്ന് പള്ളിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ സ്വാഗതം പറഞ്ഞ സക്കാഫി ഉണ്ടല്ലോ ആ സക്കാഫി എന്തേ പറഞ്ഞത് ആ ഇരുപത്തിയൊൻപതാം ജാമിന്റെ അന്ന് നിങ്ങൾ പ്രസംഗിച്ചു രണ്ട് കൊല്ലം പോലും കിതാബോദാത്ത മുസ്ലിയാര് അവർ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി നിർത്തുക എന്ന് ഇരുപത്തി ഒൻപതാം രാവിൽ പുള്ളാവൂർ പള്ളിയിൽ നിന്ന് നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ അന്ന് ഈ വിനീതം തറാവൂരി കഴിഞ്ഞപ്പോ ആ സക്കാഫിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാ ഇത് തെളിയിക്കൽ ഞങ്ങളെ കടമയാണ് എന്ന് ഓർമ്മയുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ കള്ളത്തരമായിരുന്നു പറഞ്ഞത് എട്ടോളം വർഷം ഈ നാട്ടിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇ ടി എം ബാക്കി ഉസ്താദിന്റെ പോലെയുള്ളവരുടെ ശിക്ഷണത്തിൽ വളർന്ന ആ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം രണ്ടു വർഷമേ കിതാബ് ബോധിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് പ്രസംഗിച്ചിട്ടില്ലേ അന്ന് മുതലല്ലേ അതിന് മറുപടി എന്ന നിലക്ക് ഇ ടി ഉസ്താദ് കൊണ്ടുവന്ന ഉസ്താദ് എന്ന നിലക്ക് ആ ഉസ്താദിനെ പറ്റിയുള്ള വിശദീകരണം ഇ ടി ഉസ്താദ് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും നിങ്ങളിൽപ്പെട്ട ഒരു സെക്കാഫി അന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്താ കാന്തപുരത്തെ കുറ്റം പറയുന്നുണ്ടെന്ന് പോലെ കാന്തപുരത്തെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ എട്ട് കൊല്ലം കിതാബ് ഓതി പത്ത് കൊല്ലം കിതാബ് ഓതി ബിരുദം വാങ്ങിയാണ് രണ്ടു കൊല്ലത്തേക്ക് താങ്ങുപോകൂ അങ്ങനെ ഒരു സംവിധാനമുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ ചേളാരി വിദ്യാഭ്യാസ ബോർഡിന്റെ വിദ്യാഭ്യാസ ബോർഡ് എന്ന ബോർഡ് പ്രദർശിപ്പിച്ച അന്ന് മുതലല്ല ഇവിടെ പ്രസംഗ പ്രശ്നം തുടങ്ങിയത് നിങ്ങളായി നാട്ടിലെ വിഭിന്നമായ ശ്രമങ്ങൾ ഉണ്ടാക്കാൻ ആക്കം കൂട്ടുന്നത് നിങ്ങളാണ് അതിന് തുടക്കമിട്ടത് ഓർമ്മയുണ്ടോ കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ ഈ മഹല്ലത്തിനെ വിഭിന്നിക്കാൻ വേണ്ടി പുലത്തെടുത്ത് പമ്പോസിന്റെ മുമ്പിൽ ഒരു സ്രാമ്പിയ പള്ളിയുണ്ട് നിങ്ങളത് കൈക്കലാക്കാൻ എന്ന വ്യാമോഹത്തോടുകൂടി അവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ തുടങ്ങി നാല് സെന്റ് ഭൂമി കച്ചവടമാക്കാനും ഉറപ്പിച്ചു കാര്യങ്ങളുമായി മുമ്പോട്ട് പോയപ്പോ അതിന്റെ കാര്യങ്ങളും പേപ്പേഴ്സുമായി നിങ്ങൾ മുമ്പോട്ട് പോയപ്പോ നിങ്ങൾ അതിന് പിന്തിരിഞ്ഞു പോരേണ്ടി വന്നു കാരണം ആ പള്ളി സമസ്തയിൽ രജിസ്റ്റർ ചെയ്തു പോയതുകൊണ്ട് അല്ലെങ്കിൽ ഈ നാട്ടിൽ നിങ്ങൾ മറ്റൊരു പള്ളി ഉണ്ടാക്കാനുള്ള ശ്രമമല്ലായിരുന്നു പറയിപ്പിക്കരുത് ആയങ്ങളിലേക്കിറങ്ങിയാൽ ഇനിയും പറയാനുണ്ട് മാന്യത ഞങ്ങളിലുണ്ട് കള്ളത്തരം പ്രചരിപ്പിക്കൽ ഞങ്ങളുടെ ഭാഗമേ അല്ല അഹ്ലസുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതാണ് മഹലുമായി ഇണങ്ങി ചേർന്ന് നല്ല ദീർഘ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അത് നിങ്ങൾക്കെതിരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് കള്ളത്തരം പ്രചരിപ്പിച്ച് ആളെ പിടിച്ചു നിർത്താൻ നോക്കരുത് ദീനിന്റെ മാർഗത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ശക്തമായി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ളാവൂരിലെ എസ് കെ എസ് കുട്ടികൾക്ക് ഒരാൾ നിലയും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് മറ്റൊരു കാര്യം വയക്കം ലംഘിച്ചുകൊണ്ട് ഇവിടുത്തെ മുദർസിനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ആരോപിച്ച മറ്റൊരു വിഷയം ഇതെന്താണെന്നറിയോ തെളിവ് സഹിതം ഞങ്ങൾ പറയൂ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ശബ്ദം കൂടിയതുകൊണ്ടോ കൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ജനങ്ങളെ വിശ്വസിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ മഹലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അൽക്കമറിന്റെ മൂന്നാം വാർഷിക സംഘത്തിന്റെ പ്രോഗ്രാം നോട്ടീസാണ് ഞങ്ങളെ കൈവശമുണ്ട് ഞാൻ ഈ പറഞ്ഞതിനെ പിള്ളാവൂരിൽ ജീവിക്കുന്ന ജനങ്ങൾ സാക്ഷികളല്ലേ അങ്ങനെ പള്ളിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചതിന്റെ പ്രശ്നമല്ലേ ഇവിടെ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ മഹല്ലത്തിൽ തന്നെ മറ്റൊരു പള്ളി കഴിഞ്ഞ റമലാനിൽ പ്രവർത്തിച്ചു പിന്നെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോയപ്പോൾ പള്ളിയും വേണ്ട വേറെ ഒന്നും വേണ്ട ആത്മാർത്ഥമായിരുന്നെങ്കിൽ ആ പള്ളിയുമായി അവർ മുമ്പോട്ട് പോകേണ്ടിയില്ലായിരുന്നു പിന്നെ പറഞ്ഞത് ഒരു തദർസ ഉസ്താദിനെ ഞങ്ങൾ ഇവിടെ ഐ സി സിയുടെ ഉദാഹരണത്തിനും അതുപോലെ തന്നെ ഹജ്ജ് ക്ലാസിനും പങ്കെടുപ്പിച്ച് ഉസ്താദിനെ പോലും എസ്കേവൽക്കരിക്കാൻ നോക്കിയെന്ന ഈ പരിപാടിയുടെ നോട്ടീസ് ഇത് രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ നടന്ന പരിപാടിയാണ് ഇനി അൽക്കമറിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അൽക്കമറിലെ വിദ്യാർത്ഥികളായിരുന്നു പുല്ലാമൂരിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ തമ്മിൽ തല്ലാൻ വേണ്ടി ഇരുളിന്റെ മറവിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പോസ്റ്റർ പ്രിയവക്കത്ത് പോയി കയ്യോടെ പിടികൂടി ഇല്ലേ പറയണം നിങ്ങൾ മറുപടി പറയണം ഇതിന് മയച്ചു നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതിയാകും അസത്യം പ്രദർശിപ്പിക്കരുത് അസത്യം പ്രചരിപ്പിക്കരുത് ഇതിനുള്ള സത്യമായ മറുപടി നിങ്ങൾ പറയണം ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ ഈ സപ്ലിമെന്റിൽ ഇവർ കൊടുത്തത് എന്തായിരുന്നു ആ രണ്ടായിരത്തി പത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മുഖദീസിനെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല ഇതാ ഈ രണ്ടായിരത്തി പത്തിൽ നടന്ന പരിപാടിയിൽ സ്ഥലം മുഖദീസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ പങ്കെടുപ്പിച്ചിട്ടില്ലേ ഇല്ല എന്ന് തെളിയിച്ചാൽ തെളിവ് സത്യമായ പ്രചരിപ്പിച്ച് എസ് കെ എസ് എഫിനെ കുട്ടികളെ മറന്നു പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ടാണോ മഹല്ലി കമ്മിറ്റി നിങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ടാണോ ഇങ്ങനെ കല്ലത്തരം പ്രചരിപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം എസ് കെ എസ് എഫിന്റെ സംഘടനാ പ്രവർത്തകന്മാർ ഒരിക്കലും ഈ മഹല്ല് വിഭിന്നമായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഇവിടെ ദർശന ഉസ്താദ് ഹാജിമാർക്കുള്ള യാത്രയപ്പ് വിവരം പറഞ്ഞപ്പോ മഹലിന്റെ കാരണവന്മാർ മുമ്പിലുണ്ടോ കാരണവന്മാരായ ആലിമീങ്ങളായ ഉലമാക്കളെ നാട്ടിലെ കാരണവന്മാരൊക്കെ മുമ്പിലുള്ളപ്പോ ഒരാൾ എഴുന്നേറ്റ് നിങ്ങൾ ഹറാമാണെന്ന് പറയുന്നു എന്തൊരു മണ്ടത്തരം അവരല്ലേ ഈ നാടിനെ വിഭിന്നമാക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് പറയാനുണ്ട് ആവശ്യമാകുന്നത് പിന്നീടാവാനെന്ന് അറിയിച്ചുകൊണ്ട് ക്ലിപ്പിംഗ് സഹിതം സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അനവികാരങ്ങൾ ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും اللہ